അധ്യായം നാൽപ്പത്തി ആറ് അനന്തരം ഇസ്രയേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബർഷവയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രയേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്നു വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ മിശ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ കൂടെ മിശ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്ത കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്നും അരുളി ചെയ്തു പിന്നെ യാക്കോബ് ബെർഷബിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രയേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്തു വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിശ്രയിമിലെത്തി അവൻ തന്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൗത്രന്മാരെയും തന്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിശ്രൈമിലേക്ക് കൊണ്ടുപോയി മിശ്രൈമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകൾ ആവിത് യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ ആദ്യജാതനായ രൂപൻ രൂപന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്രോൻ കർമ്മി ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാഖീൻ സോഹർ കനാന്യക്കാരുത്തിയുടെ മകനായ ഷൗൽ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കഹാത് മെരാരി യഹൂദയുടെ പുത്രന്മാർ യേർ ഓനാൻ ഷേല പേരസ് സേരെ എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാൻ ദേശത്തു വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൽ ഇസാഖാരിന്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിംറോൻ സിബുലുന്റെ പുത്രന്മാർ സേരത് ഏലോൻ യഹ്ളയേൽ ഇവർ ലേയയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനയെയും അവന് പദ്ധനരാമിൽ വെച്ച് പ്രസവിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തി മൂന്ന് പേർ ആയിരുന്നു ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആശേരിന്റെ പുത്രന്മാർ ഇംന ഇശ്വ ഇശ്വി ബെരിയ ഇവരുടെ സഹോദരി സേര ബെരിയാവിന്റെ പുത്രന്മാർ ഹേബർ മൽക്കിയൽ ഇവർ ലാബാൻ തന്റെ മകളായ ലേയയ്ക്ക് കൊടുത്ത ശില്പയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറു പേരെ പ്രസവിച്ചു യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസെഫ് ബെന്യാമീൻ യോസെഫിന് മിസ്രൈം ദേശത്ത് മനഷിയും എഫ്രൈമും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസനത്ത് അവന് പ്രസവിച്ചു ബെന്യാമീന്റെ പുത്രന്മാർ ബേല ബേഖർ അഷ്ബൽ ഗേര നാമാൻ യേഹി രോഷ് മുപ്പീം ഹുപ്പീം ആരദ് ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാല് പേർ ദാന്റെ പുത്രന്മാർ ഉഷീം നപ്താലിയുടെ പുത്രന്മാർ യഹസേൽ ഗൂനി യേസർ ഷില്ലേം ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിനു കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്തു നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ അറുപത്താറ് പേർ യോസെഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ രണ്ടു പേർ മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഗോശനിലേക്ക് യോസെഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവന്റെ അടുക്കൽ മുമ്പിട്ടയച്ചു ഇങ്ങനെ അവർ ഗോശൻ ദേശത്ത് എത്തി യോസെഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രയേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രയേൽ യോസെഫിനോട് നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്നു പറഞ്ഞു പിന്നെ യോസെഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് പറവോനോട് കനാൻ ദേശത്തു നിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് പറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവിൻ എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം മിശ്രൈമർക്ക് വെറുപ്പല്ലോ